സാധനങ്ങളിലാക്കിയിട്ടാണ് പരമപുരുഷാർത്ഥലക്ഷം മോക്ഷസാധനമായ വേദാന്തോദിനെയും സൂക്ഷിയും ജ്ഞാനകർമാനുഗ്രഹീതം ഭക്തിയോഗം അവതാരയാമാസ് പരമപുരുഷാർത്ഥലക്ഷണ മോക്ഷസാധനമില്ല പരമപുരുഷാർത്ഥ രൂപത്തിലുള്ള മോക്ഷ ഉപായമായി വേദാന്തോദിതം അത് പറഞ്ഞു വേദാന്തത്തിൽ വിധിച്ചിരിക്കുന്ന സ്വവിഷയം ജ്ഞാനകർമാനുഗ്രഹീതം ഭക്തിയോഗം അവതാരയാമാസ തന്നെ തന്നെ വിഷയമാക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെ വിഷയമാണ് അപകൃതമായ ഭക്തിയോഗത്തെ അവതാരയോഗ ഭക്തിയോഗത്തെ ഇവിടെ അവതരിപ്പിച്ചു അപ്പൊ ഗീതാശാസ്ത്രത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് ഭക്തിയോഗമാണ് അതാണ് പ്രധാനം അത് അദ്വൈതകൾ പറയുന്ന പോലെ ജ്ഞാനയോഗമല്ല സ്വവിഷയം അത് പറയുന്നു മോക്ഷാർത്ഥ ഉപാസന വാക്യാനം അന്യപരതയാ സാക്ഷാത് പരമപുരുഷാരാധന വിഷയത്വം ഏതേന അവിധേയ ജ്ഞാനവാദിനോ നിസ്സഹ വേദാന്തോദിതസ്യ അർത്ഥസ്യ ബ്രഹ്മണം ബ്രഹ്മണം അത്ര ക്രിയതേ അവിധേയ ജ്ഞാനവാദികൾ എന്ന് പറയുന്ന ആരാണ് അദ്വൈതികൾ അതായത് ജ്ഞാനം വിധേയമല്ല എന്ന് പറയുന്നത് ആത്മാവാകാരേശ്വര മന്ത്രവ്യം ആത്മാവ അരി ദൃഷ്ടവ്യോ മന്ദവ്യോ ഇവിടെ ഈ പറയുന്ന തവ്യപ്രത്യാന്തം എന്തൊക്കെയാണ് ദ്രഷ്ടവ്യ മന്ദവ്യ നിരീധ്യാസിതവ്യ ഇതൊക്കെ വിധി ആണെന്നാണ് ആരുടെ പക്ഷം ഭാഷകാരൻ പറയുന്നത് ഇതൊന്നും വിധിയല്ല ഇതൊക്കെ വിധി ഛായയാണ് വിധിച്ഛായനം അവിടെ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ സൂത്രത്തിന്റെ ഭാഷ ബ്രഹ്മസൂത്രത്തിൽ കാരണം അതിനുവേണ്ടിയിട്ടാണ് ഭാഷകാരൻ എന്താണ് ജ്ഞാനം വസ്തുതന്ത്രം ആണെന്ന് പറയുന്നത് കർത്തൃതന്ത്രമല്ല വസ്തു എങ്ങനെ അങ്ങനെ ജ്ഞാനം ഉണ്ടാകും അവിടെ വിധി എന്ന് പറയുന്നത് എന്താണ് പറയും ഉപലാദിഷ പ്രയുക്ത എന്ന് പറഞ്ഞാൽ എന്താണ് പലവണ വിശദീകരിച്ചാണ് നല്ല മൂർച്ചയുള്ള ഒരു കത്തിയെടുത്ത് പാറയിൽ വെട്ടിക്കഴിഞ്ഞിട്ട് സംഭവിക്കും കത്തിയുടെ വാർത്തല പോകും അതിന്റെ വായ്ത്തല നിശ്ചയം അതുപോലെയാണ് വിധികൾ അവരാണ് വിധേയ വിജ്ഞാനവാൻ വിധിയോട് യാതൊരു പ്രയോജനവും പല സ്ഥലത്തും ഭാഷകാരം തത്വമസ്യാദി വാക്യബലിത വിജ്ഞാനം വ്യതിരേകേണം ഇത് വിശദീകരിക്കുന്നതാണ് ഞാൻ പറയുന്ന വാക്യങ്ങൾ ചെറിയ ചിലപ്പോൾ വാക്കുകൾക്കൊക്കെ ചെറിയ മാറ്റം വരാം ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് പക്ഷെ ആശയത്തിന് മാറ്റം വരത്തില്ല ആന പിടിച്ചാലും മറക്കും മനസ്സിലായി ഓർമ്മയിൽ നിന്ന് പറയുന്നത് എല്ലാം അങ്ങനെ ഓർമ്മിച്ച് പറയത്തക്ക പ്രായമല്ല അതുകൊണ്ട് പിന്നെ ത്വം മനസ്യാദി വാക്യനിരുക വിജ്ഞാനസമകാലമേവ ദർശനസ്യ കൃതത്വ ഇത് വളരെ പ്രധാനപ്പെട്ടാണ് സാധാരണ അദ്വൈതം പ്രസംഗിച്ച് കിടക്കുന്ന പൊട്ടന്മാർക്കൊന്നും ഇതറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊരു ഭാഷകാരം പറഞ്ഞിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ശങ്കരാചാര്യൻ തുടങ്ങിയ ഇതൊക്കെയാണ് പറഞ്ഞത് എന്ന് മാത്രം മിക്കവാറും തന്നെ അറിയത്തില്ല ആർക്കും അറിയില്ലെന്നില്ല അറിയാവുന്നുള്ളവർ തന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് പിന്നെ അറിയാത്തവർ നമ്മൾ പറയാനുണ്ടോ തത്വസ്യാദി വാക്യജനിത വിജ്ഞാന ദർശനസ്യ കൃതത്വ അതായത് ആത്മദർശനം ആത്മബോധം എന്ന് പറയുന്നത് എന്താണ് തത്വമസ്യാനും വാക്യ എന്റെ വിജ്ഞാനമാണ് അവിടെ ദർശനം നിങ്ങളീ പറയുന്ന ആത്മസാക്ഷാത്കാരം ആത്മാനുഭവം അതാണ് പൊക്കാണ് ഓണാണെന്ന് പറഞ്ഞ് ഒരുപാട് വർണ്ണിക്കുമല്ലോ ഇതെന്താണ് ഈ പറയുന്ന സാധനം ഭാഷകാരന്റെ അഭിപ്രായത്തിൽ അത് തത്വമസി തുടങ്ങിയ വാക്യ വിജ്ഞാനമാണ് ആ വാക്യം ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വിജ്ഞാനമാണ് അതുകൊണ്ട് തന്നെ സാക്ഷാത്കാരം കൃതമായി സിദ്ധമായി അതുകൊണ്ട് ദ്രഷ്ടവ്യ വിധേയെ ഇവിടെ പറയുന്നുണ്ടല്ലോ ദർശിക്കേണ്ടതാണോ അതിന് കർത്തവ്യാന്തരം നാസി വേറൊരു കർത്തവ്യമില്ല അത് ചെയ്യാതെ അതൊക്കെ വിധിച്ഛായ ഇതെപ്പോഴും ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ് അപ്പോ ആത്മജ്ഞാനം എന്ന് പറയുന്നത് വാക്യജനിത വിജ്ഞാനമാണ് അവിടെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വിധേയജ്ഞാനവാദികൾ ജ്ഞാനം വിധേയമല്ല ദൃഷ്ടവ്യ മന്ദവ്യ എന്നെല്ലാം പറയുന്ന വിധികൾ കൊണ്ട് സാധിക്കാറൊന്നുമില്ല ശ്രവണത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടായി ഇതാണ് ശങ്കരാചാര്യ ഈ കാര്യം മനസ്സിലാക്കിയാൽ ഈ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞ് പരത്തിയിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണ മാറിക്കിട്ടും അത് പിൽക്കാലത്ത് എന്താണ് ഒന്ന് വ്യാഖ്യാതാക്കളും മറ്റുള്ളവരൊക്കെ ചേർന്ന് പറഞ്ഞു വരുത്തിയാണ് ഭാഷകാരികളോട് യോജിക്കുന്നേ മാനസസ്യ ഭാഷ്യസ്യവാ കർത്തവ്യസ്യ അഭാവ മാനസികമായോ ബാഹ്യമായോ ഒരു കർത്തവ്യമില്ല വാക്യജനിത വിജ്ഞാനമല്ല വാക്യത്തിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനം വാക്യത്തിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനം വെച്ചാൽ വാക്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിജ്ഞാനം നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിജ്ഞാനം ഇതിൽ നിന്ന് വ്യതിരിക്തമായി അത് കഴിഞ്ഞു കഴിഞ്ഞു മാനസികമായോ ബാഹ്യമായോ ഒരു കർത്തവ്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനം വിധേയമല്ല അത് ശ്രവണജന്യമാണ് ഇപ്പൊ സ്വർഗനാമം ഏതാണെന്ന് പറയുന്ന വാക്യാർത്ഥജ്ഞാനവും തത്വമസി എന്ന് പറയുന്ന വാക്യാർത്ഥജ്ഞാനവും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു ചോദ്യം കാരണം സ്വർഗനാമോ സ്വർഗത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകും വാക്യാർത്ഥജ്ഞാനം ഉണ്ടായി സ്വർഗം എന്താണെന്ന് അറിയില്ല അതുപോലെ ആകത്തില്ല പറയുന്നു എന്താ ഇവിടെ അങ്ങനെയല്ല എന്തുകൊണ്ട് സ്വരൂപം സ്വരൂപം സ്വയം അപരോക്ഷമാണ് സ്വർഗം അപരോക്ഷമായാണ് അത് പരോക്ഷമായ വിഷയമാണ് അതിനെക്കുറിച്ച് എത്ര ശുദ്ധിയിൽ ബോധിപ്പിച്ചാലും നിങ്ങൾക്ക് അതിന്റെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകത്തില്ല ഇവിടെ എന്താണ് ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത് ആ വസ്തു സ്വയം അപരോക്ഷമാണ് അപരോക്ഷമായ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ ബോധിപ്പിക്കുന്ന ആ വാക്യത്തിൽ നിന്ന് വാക്യത്തിൽ നിന്നുള്ളതിന് പ്രാധാന്യമാണ് അത് പ്രത്യേകം അടിവരയിൽ മനസ്സിലാക്കും വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനവും അപരോക്ഷം തന്നെ അതാണ് ആ വിദ്യ ജ്ഞാനപാഠം വിധിയുടെ ആവശ്യം പിന്നെ എന്തിനെല്ലാം പറഞ്ഞു അഷ്ടവ്യാമെല്ലാം പറഞ്ഞു സ്വാഭാവികമായി സ്വാഭാവിക പ്രവൃത്തി വിഷയ വിമുഖീകരണമാണ് നാലാമത്തെ സൂത്രത്തിന്റെ ഭാഷയിൽ മനുഷ്യന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ബാഹ്യമായ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് ആ മനസ്സിനെയൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രഷ്ടവ്യാന്ന് മറ്റും പറഞ്ഞത് അപ്പോ തത്വമസയിൽ നിന്ന് ബാക്കി ഉണ്ടായി ഉണ്ടായി പിന്നെ പിൻവലിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് അതാണ് വിജ്ഞായ പ്രജ്ഞാം കുറുകയില്ല ബ്രതാക്കി അതിന്റെ ഭാഷ വിജ്ഞായ ഇതിനെ അറിഞ്ഞിട്ട് അറിയില്ലെങ്കിൽ വാക്യത്തിൽ നിന്നല്ല തോസി തുടങ്ങിയ വാക്യം പിന്നെ പ്രജ്ഞാം കുറവില്ല പിന്നെ എന്താ പ്രജ്ഞ ഉണ്ടാകാൻ അവിടെ ഭാഷ തിദക്ഷാദികളോടുകൂടി കളോടുകൂടി സമതമാനികളോടുകൂടി മരണം വരെ ജീവിക്കുക എന്നെ അതിനർത്ഥം ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്തിനങ്ങനെ ജീവിക്കുന്നത് ആത്മവിജ്ഞാനം നിങ്ങൾ ഈ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്താണ് എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വിരട്ടുന്ന ഈ സംഗതികളുണ്ട് യൂട്യൂബർമാർ സ്വാമിമാർ അർത്ഥശൂന്യമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല ശരിക്കും അവർ ഒരു വരുന്നത് ബുദ്ധൻ പ്രയോഗിച്ചതാണ് ബോധി ബോധോദയം എന്ന് പറയുന്നതാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായി എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്നാണ് ഈ എല്ലാം മെല്ലത് ഒരു അത് ഭാരതീയമല്ല അത് ശരിക്കും ചരിത്രം പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ അതാണ് അത് സയൻസുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ശാസ്ത്ര ലോകത്ത് ചർച്ച ചെയ്ത ഒരു ആശയമാണ് എൻലൈൻമെന്റ് എന്നുവെച്ചാൽ സാമ്പ്രദായികമായ മതസിദ്ധാന്തങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് ന്യൂട്ടന്റെ ഒരു പുതിയ ആശയം റിലേറ്റിവിറ്റിയെ സംബന്ധിച്ച് മോഷനെ സംബന്ധിച്ച് അപ്പൊ അങ്ങനെ ഒരു ആശയം അത് പിന്നീട് വളർന്നു വളർന്നു വന്നാണ് യൂറോപ്പിലെ ജ്ഞാനോദയം ഉണ്ടായത് അവിടെ ഇങ്ങനെ ഉപയോഗിച്ചത് റൂസോ മുണ്ടേസ് തുടങ്ങിയ പാശ്ചാത്യ ചിന്തകന്മാരാണ് പിന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചത് അതിൽ നിന്നാണ് ഇന്ന് ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വരുന്നത് ജ്ഞാനോദയത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്ന തത്വജ്ഞാനോദയം ബന്ധമുണ്ട് ഇത് ആൾക്കാരെ പോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശങ്കരാചാര്യ പറയുന്ന അദ്വൈതജ്ഞാനം എന്താ പറയുന്നത് വിജ്ഞായ അറിഞ്ഞു കഴിഞ്ഞാൽ അറിവെന്ന് പറയുന്ന അപരോക്ഷമായ ജ്ഞാനമാണ് അവിടെ വിധിയില്ല പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വാക്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്ന അപരോക്ഷമാണ് പിന്നെ വിജ്ഞാനം ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ അയാളെ പിന്നെ സ്വാധീനിക്കുന്ന എന്താണ് അയാളുടെ പ്രാരബ്ധം ഭാഷകാരൻ പറയുന്ന വിപരീത പ്രത്യാഹ അകസ്മാത് കുറുകന്തി അപ്പൊ അയാൾക്ക് വിപരീത ബുദ്ധി വീണ്ടും ഉണ്ടാവും ദേഹാത്മബുദ്ധിയും മറ്റും ഉണ്ടാവും അപ്പോ ആദ്യം ഉണ്ടായ ഒരു ഒരു ജ്ഞാനം ഉണ്ടായി ഞാനീ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു കേൾക്കുന്ന ഈ അറിവിന്റെ സ്മൃതിയെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ് അത് നമ്മുടെ ഒരു ജോലിയാണ് ആ സ്മൃതിയെ നിലനിർത്തണമെങ്കിൽ നമ്മൾക്ക് പുതിയ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഈ പഴയ സ്മൃതിയെ നിലനിർത്തുന്നത് എന്നുവെച്ചാൽ നാനാ വിഷയ വിജ്ഞാനങ്ങളിലൂടെ നമ്മൾ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശേഷിച്ച് നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മുടെ ഈ ജ്ഞാനോടെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഈ പറയുന്ന തത്വമസിയുടെ അവിടെ കാണത്തില്ല നമുക്കത് ഓർമ്മിക്കാനൊരു സാഹചര്യം അപ്പോ സ്മൃതിയെ ഒരാൾക്ക് നിലനിർത്തണം വിപരീത പ്രത്യേകയുടെ സ്ഥാനത്ത് മറ്റത് പ്രാരബ്ധം കൊണ്ട് ബലാകുന്നു അത് നിലനിർത്തണമെങ്കിൽ വേണം അവിടെ തിദിക്ഷ ശമതമാതിയോടുകൂടി അയാൾ എങ്ങനെയിരിക്കണം സന്യാസി അത് മറക്കരുത് എന്താണ് സന്യാസി എന്ന് പറയുന്നത് സുഖന്മാതികളോടുകൂടി ഇരിക്കുന്നതിനാണ് എന്ത് പറഞ്ഞത് ശ്രുതിയില് പോയ പ്രജ്ഞാന എന്നാര് പറയുന്നു ശങ്കരായുടെ ഭാഷ്യമാണ് പറയുന്നത് ഞാൻ പറയുക സംഗീത ഭാഷ്യമാണ് നിങ്ങൾ സന്യാസിയായേ പറ്റും എന്ന് നിർബന്ധം പിടിക്കുന്നത് അല്ല വേറെ വഴിയില്ല അല്ലെങ്കിൽ എന്തുവരും ഈ വിപരീത പ്രത്യേകം നിങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ നേടി ജ്ഞാനം സ്മൃതി രൂപത്തിൽ തന്നെ നിലനിൽക്കും ജ്ഞാനസ്മൃതിയല്ല ഇവിടുത്തെ വ്യത്യസ്തം പറയുന്നത് എങ്ങനെയാണ് എന്താണത് അത് പ്രത്യക്ഷമെന്നോ അനുഭവമെന്നോ സാക്ഷാത്കാരമെന്നോ ഒക്കെ പറയാം അത് സ്മൃതിയല്ല എന്തുകൊണ്ടത് വാക്യജനിതമാണ് വാക്യജനിതമായ അപരോക്ഷ ജ്ഞാനമാണ് അനുഭവമാണ് ചൈതന്യമാണ് പല രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാനതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അത് എന്താണ് വാക്യശ്രവണ സമകാലം എന്നാണ് ഭാഷകാരൻ നിങ്ങൾക്ക് അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരം എപ്പോഴാണ് ഉണ്ടാകുന്നത് വാക്യശ്രവണ സമകാലത്തിലാണ് ഉണ്ടാകുന്നത് അല്ലാതെ നിങ്ങൾ മുറിക്കാതെ പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് മനസ്സിലായോ നിങ്ങൾ ധ്യാനിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല സാക്ഷാത്കാരം ഭാഷകാരന്റെ അഭിപ്രായം ഈ പലർക്കും അറിയാം എന്താണ് ആ തത്വമസി എന്ന് പറയുന്ന വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണെന്നൊക്കെ അറിയാം പക്ഷേ ആ ജ്ഞാനം എന്ന് പറയുന്നത് വാക്യശ്രവണ സമകാലമാണെന്നുള്ളത് നമ്മൾ വിശേഷിച്ചറിയണം എന്ന് മറ്റൊന്നുകൂടെ അറിയണം എന്താണോ അത് വാക്യാർത്ഥ ജ്ഞാനമാണ് എന്നൂടെ അറിയണം അതിന് ശങ്കരാചാര്യ പറയുന്ന ഈ പറയുന്ന ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് വാക്യാർത്ഥ ജ്ഞാനത്തിന് അപ്പുറമല്ല അപ്പുറമോ ഇപ്പുറമോ അല്ല ഭാഷകാരൻ പറയുന്നത് എന്താണ് ആത്മതത്വ പ്രതിപാദക അനാത്മ നിഷേധ വാക്യങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് ആത്മാ തത്വത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ വിജ്ഞാനം ആനന്ദം ബ്രഹ്മം സത്യജ്ഞാനം അനന്തം ബ്രഹ്മം തത്വമസി അഹം ബ്രഹ്മാസി ഇതെല്ലാം എന്താണ് ആത്മതത്വ പ്രതിപാദക വാക്യങ്ങളാണ് അവിടെ വിധിയില്ല അവിടെ ഇവിടെ വിധി വിജ്ഞാനമാനന്ദം ബ്രഹ്മ അവിടെ ഉപാസമെന്ന് വിധിയുണ്ടോ ഇല്ല അത് ആത്മതത്വ പ്രതിപാദക വാക്യങ്ങളാണ് പിന്നെ അനാത്മ നിഷേധവാക്യങ്ങളുണ്ട് ഏതാണ് നേരി നേരി അസ്തൂലമനം അപ്രസ്വതീർക്കും ഇത് അനാത്മാത്മ നിഷേധിക്കുന്ന വാക്യങ്ങളാണ് ഈ രണ്ടു തരത്തിലുള്ള വാക്യങ്ങൾ ഈ രണ്ടു തരത്തിലുള്ള വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഞാൻ വാക്യജന്യജ്ഞാനമെന്നാണ് സ്പഷ്ടമായത് വ്യതിരേഖേണ ഈ ജ്ഞാനത്തിൽ കൂടാതെ എന്താണ് മാനസസ്യ ബാഹ്യസ്യവാ കർത്തവ്യം മാനസികമായോ ബാഹ്യമായോ ഒരു കർത്തവ്യം ഒരു ജിജ്ഞാസവും ഇല്ല ചെയ്യേണ്ടതായിട്ടൊന്നും ഇല്ല എന്തിനു വേണ്ടി മുക്തിക്ക് ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാന സമകാലയ സർവാത്മഭാവം ജ്ഞാന സമകാലത്തെ തന്നെയാണ് എന്ത് സർവാത്മഭാവം എന്ന മുക്തിക്ക് ജ്ഞാനം ഉണ്ടായിട്ട് പിന്നെ മുക്തിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കേണ്ടതായിരുന്നു അതിൻ്റെയൊക്കെ വിശദീകരണം പറഞ്ഞാണ് ജ്ഞാന സമകാലമാണ് മുക്തി സംഭവിക്കുന്നത് ഇതൊക്കെ എന്താണ് ഓവർ ഐഡിയാസാണ് അദ്വൈതത്തിന്റെ ഒരിക്കലും അദ്വൈതത്തിൽ സാധാരണ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങളാണ് ഇതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ള സാധാരണ പറയും എന്താണ് തത്വമസി വാക്കിയിട്ട് നിന്നാണ് ബോധമുണ്ടാകുന്നതെന്നൊക്കെ പറയുന്നതാണ് പക്ഷേ എന്തുകൊണ്ടത് സംഭവിച്ചത് ഭാഷയത്തിലുള്ള ശരിയായ ഭാഷ അധ്യയനമില്ലാത്ത എല്ലാവരും വായിച്ച് ജ്ഞാനികളാവുന്ന ഏത് ഏതാണ് വിവേചൂടാമണി ഇതെന്താ പറയുന്നത് ഇവിടെ മാത്രം കൊണ്ടും പറയില്ല നിങ്ങൾ വിവരണം വായിച്ചു കഴിഞ്ഞാലോ വിവരണത്തിൽ വാക്കി ചെല്ലിഞ്ഞാലോ എന്ന് പറയുന്നുണ്ട് അതിനോ പല പ്രശ്നങ്ങളും ഭാമതി വായിച്ചു കഴിഞ്ഞു വായിച്ചു ഇതിൽ നിന്നൊന്നും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാശയം കിട്ടുന്നില്ല മൊത്തം വ്യാഖ്യാതാക്കൾ ഇതിനെ വഴിയഴിച്ചു വളരെ കാലം ഇതാവായി അതാണ് ഇതിന്റെ കുഴപ്പം ഭാഷ്യത്തിൽ എന്നത് മനസ്സിലാക്കുന്നതിനൊക്കെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല ഞാനീ പറഞ്ഞ വാക്യങ്ങൾ ഭാഷ്യത്തിലുള്ളതാണ് അല്പസ്വല്പ വാക്കുകൾക്ക് വ്യത്യാസം അല്ല അതെന്റെ ഓർമ്മയിലുള്ള ആശയം എന്ന് പറയുന്നത് ഭാഷ്യത്തിൽ വളരെ വ്യക്തമാണ് വാക്യജന്യജ്ഞാനമാണ് വാക്യാർത്ഥജ്ഞാനമാണ് ആത്മസാക്ഷാത്കാരം അത് വാക്യശ്രവണം കൂടിയേ കഴിയും പിന്നെ അതിനെക്കുറിച്ച് വരുന്ന നിരന്തരമായ ചോദ്യങ്ങൾക്ക് ഭാഷകാരൻ പലതരത്തിൽ സമാനം പറയുന്നു ഇപ്പൊ തന്നെ ഇവിടെ നാമ ദേശീയ വേദാന്ത ദേശീയതയൊക്കെ ഖണ്ഡിക്കുന്നുണ്ട് ഇപ്പൊ ഭാഷകാരൻ എങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ച് എല്ലാവരും ഇതൊക്കെ അംഗീകരിക്കണമെന്നില്ല പക്ഷെ ഒരു വ്യത്യാസം കൂടി ഇദ്ദേഹം പറയുന്നത് എന്താണ് അവിധേയ ജ്ഞാനവാദി എന്നൊക്കെ പറയുമ്പോൾ ഈ അദ്വൈതത്തിന്റെ വ്യാഖ്യാതാക്കളെക്കാളും ഇദ്ദേഹത്തിന് നല്ല തിട്ടമുണ്ട് എന്താണ് എന്താണ് ഭാഷകാരൻ പറഞ്ഞത് അത് എന്താണ് വേദാന്ത വിഹിതം അത് വേദാന്ത ഉത്പാദിതം അത് വളരെ കൃത്യമാണ് വേദാന്തം ഉപനിഷത്ത് അതിൽ നിന്ന് ഉത്പാദിതമാണ് അതിൽ നിന്ന് ജന്യമാണ് ഈ ജ്ഞാനം എന്നുവെച്ചാൽ വേദാന്ത ശ്രവണത്തിൽ നിന്ന് ജന്യമാണെന്ന് പറയുമ്പോൾ ഇതിന്റെ മർമ്മം ഭാഷകാരന്റെ ആശയം മനസ്സിലാക്കി ഇനി ഒരു വേദാന്ത വേദം എന്ന് പറയുമ്പോൾ എന്താ വിധിയാണ് ദ്രഷ്ടവ്യാകുന്ന ഒരു വിധിയാണ് അപ്പോൾ മരണം വരെ ഉപാസിക്കണം ഉപാസനയാണ് ഭക്തി അത് ഏതുവരെ ചെയ്യണം മരണം വരെ അവിടെ ജീവൻ മുക്തി എന്ന് പറയുന്നത് അപ്പോൾ വിധി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉപാസന കൊണ്ടാണ് മുക്തി എപ്പോ മുക്തി സംഭവിക്കും ശ്രീമന്നാരായണ ഉപാസന കഴിഞ്ഞാൽ മരണശേഷം മുക്തി ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കും അപ്പൊ വിധി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉപാസന അല്ല ഞാൻ അവിധേയമാണ് എന്ന് പറഞ്ഞു പിന്നെ ഉപാസനയ്ക്ക് മുക്തിക്ക് നേരിട്ട് ബന്ധമില്ല ഇനി ബന്ധമുണ്ട് ഉപാസനയ്ക്കാണ് ഇതിന്റെ അവസാനം പറയുന്നത് ഇനി കുറച്ച് കഴിഞ്ഞ് പറയും ഉപാസനസ്യ അർവാചീന ബ്രഹ്മപ്രാപ്തിയാദി സാധനത്വം വാക്യാർത്ഥ ജ്ഞാന ജ്ഞാനമാത്രസ്യ മോക്ഷ സാധനത്വം ചോദനം അത് എത്ര കൃത്യമായി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നറിയുന്നു അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ വേദാന്താചാര്യൻ എന്ന് പറയുന്ന ഒരു സാമാന്യ ഒരു പണ്ഡിതനല്ല വളരെ മർമ്മപ്രധാനമായ ആശയം മനസ്സിലാക്കിയതാണ് വാക്യാർത്ഥജ്ഞാന മാത്രസ്യ മോക്ഷസാധനത്വം വാക്യാർത്ഥജ്ഞാനം മാത്രമാണ് മോക്ഷസാധനം എന്നാരാ പറയുന്നത് അദ്വൈത ആചാര്യൻ വദന്ത പ്രത്യക്ഷ അതിന് ഞാൻ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആണ് നമ്മൾക്ക് ഈ എന്താണ് അദ്വൈതയുടെ കാഴ്ചപ്പാടെന്നുള്ളത് കൂടുതൽ വ്യക്തമാണ് ഞാൻ ഈ അദ്വൈതം ത്തിന്റെ ഇത്രയും ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടാദ്വൈതത്തിൽ പലർക്കും അതിശയമായി നിനക്കല്ല പുറത്തത് കേൾക്കുന്നു പലരും ചോദിച്ചു സാമൂഹിക അദ്വൈതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ എനിക്കൊന്നിനും വിശ്വാസമുള്ള ആളാണ് ഇത് ആൾക്കാർക്ക് അറിയത്തില്ല ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഇദ്ദേഹത്തിന്റെ പ്രശ്നമാണ് കാര്യം മനസ്സിലാക്കാമോ നിങ്ങൾ വിശ്വസിക്കുന്ന ഈനാം പേജിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അതൊരു വലിയ ഇതൊന്നുമില്ല അതൊരു വ്യക്തിപരമായ കാര്യമാണ് നിങ്ങളുടെ ശാസ്ത്രം മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊട്ടത്തരങ്ങളിൽ വിശ്വസിക്കുന്നു എന്നതിനർത്ഥം മനസ്സിലാക്കാമല്ലോ അപ്പൊ നിങ്ങളൊക്കെ നല്ല തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ നല്ല കടയിൽ എന്തിനാ കയറുന്നത് അവിടെ വെറൈറ്റി ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ പറ്റും അതിനൊരു ചെറിയ കടയിലല്ലേ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ ചെറിയ നമുക്ക് ഇഷ്ടമാണ് അവിടെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല അതുപോലെ നമ്മൾക്ക് വിശിഷ്ടാദ്വൈതം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ശരിക്കുള്ള അദ്വൈതം പക്ഷെ അദ്വൈതം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിഷ്ഠാദ്വൈതങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഏ ദ്വൈതത്തിൽ ഈ സമ്പ്രദായം ഉണ്ടായത് ഇഷ്ടാദ്വൈത സമ്പ്രദായം ഉണ്ടായത് അദ്വൈതത്തിന് ശേഷമാണ് എനിക്ക് ഒരു സമ്പ്രദായം എന്നുള്ളതാണ് ആശയങ്ങളൊക്കെ നമുക്കുണ്ടായി ഇത് വരുമ്പോഴാണ് ഇതിലെ ആചാര്യന്മാർ കൃത്യമായി പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ നമ്മുടെ വ്യത്യാസം ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സമ്പ്രദായത്തെയും തനതായി ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇതൊക്കെ വേണമെന്നുള്ള താല്പര്യമുള്ളൂ ഒട്ടന്മാരുടെ കാര്യം രണ്ടും മനസ്സിലാകും അതൊന്നും വിശ്വാസത്തിന്റെ വിഷയമില്ല നമ്മുടെ ബോധ്യപ്പെടൽ അതിന്റെ വിഷയങ്ങളാണ് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് അപ്പോ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പൊ വേദാന്ത ദേശീയങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അദ്വൈതം മിസ്സാക്കിയുള്ള കാര്യങ്ങളാണ് വളരെ പ്രസിദ്ധരായ അദ്വൈതികൾ ഇത് വളരെ കൃത്യമായി തർപ്പിച്ച് അദ്വൈതജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് വാക്യാർത്ഥ ജ്ഞാനം മാത്രം അത് വാക്യാർത്ഥജ്ഞാനം മാത്രമാണെന്ന് പറയാൻ ധൈര്യപ്പെടുന്ന അദ്വൈതികൾ ഈ പരമ്പരയിൽ പോലുമില്ല അവയതിന്റെ കൂടെ കുറെ മസാല കൂടെ ചേർത്തിട്ട് അവരെവിടെ കൊണ്ടെത്തിക്കും നിർവികൽപ്പ സമാധി അവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഞാൻ എന്താണ് ആദ്യമാണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അദ്വൈതം മനസ്സിലാക്കുന്നത് വിവേകാനന്ദ സാഹിത്യം വായിച്ചിട്ടാണ് എല്ലാ വർണ്ണങ്ങളും വായിച്ചു വിവേകാനന്ദ സാഹിത്യം ഇങ്ങനെ ഒരാശയം എന്താണ് വാക്യാർത്ഥിക ജ്ഞാനം മാത്രമാണ് മോക്ഷസാധനം എന്നുള്ള ഒരാശയം എനിക്കതൊന്നും ഗ്രഹിക്കാൻ പറ്റിയില്ല അത് ഇല്ല എന്ന് എനിക്കൊന്നും ഓർമ്മിച്ച് പറയാൻ കഴിയില്ല കാരണം ഞാനൊക്കെ വായിക്കുമ്പോൾ എന്റെ ഒരു ചെറിയ പ്രായത്തിലാണ് പക്ഷെ ഇങ്ങനൊരു ആശയം എനിക്ക് അവിടെ നിന്ന് അന്ന് കിട്ടിയില്ല എന്റെ കുഴപ്പം കൊണ്ടാവും ഇനി ഉണ്ടോ എന്ന് ആരെങ്കിലും വായിച്ച് അതിന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു എന്റെ ബുദ്ധിക്ക് ശേഷി കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്ന് എന്റെ തലയ്ക്കകത്ത് കയറി വേറൊരാശയമുണ്ട് എന്താണ് എന്താണ് നിർവികൽപ്പ സമാധി ഇതിന്റെ തലയ്ക്ക് ഉറച്ചു തലയിലങ്ങ് ഉറച്ചു അതെന്തായാലും ഉറപ്പായിട്ട് അവിടെ ഉണ്ട് മറ്റത് അന്നെനിക്ക് മനസ്സിലായില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും വായിച്ച് അതിലുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ ഇതും കൂടെ രണ്ടും കൂടെ പറയുന്നു പക്ഷെ നിർവികൽപ്പ സമാധി അതില് അങ്ങനെ ഇപ്പോ വിവേകാനന്ദ സ്വാമിന്റെ സമ്പ്രദായത്തിൽ അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് പറയുന്നില്ല കാരണം എന്തുകൊണ്ടത് രാമകൃഷ്ണ പരമവംശന്റെ സമ്പ്രദായമാണ് അവിടെ സമാധിക്ക് വലിയ പ്രാധാന്യമുണ്ട് രാമകൃഷ്ണ പരമവംശന്റെ സമാധി ചെയ്യുന്ന അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത് അവിടെ അങ്ങനെ പറയാം അതാണ് ആ സമ്പ്രദായം പക്ഷേ അദ്വൈതത്തെ പറയുമ്പോൾ ശങ്കരാചാര്യനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതാണ് ശങ്കരാചാര്യന്റെ ആശയം എന്ന് വ്യക്തമായി പറയേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു ആശയം ആ പരമ്പരയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും മനസ്സിലാവും ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടുമാണ് ഒന്ന് മാത്രമല്ല അതുകൊണ്ടാണ് യോഗവും നമ്മൾ ചർച്ച ചെയ്തത് ഭാഷയും ചർച്ച ചെയ്തത് ഇഷ്ടാദ്വൈതം ചർച്ച വ്യക്തമായി ധരിക്കാൻ വേണ്ടിയിട്ട് അല്ല സമയം കളയാൻ വേണ്ടിയിട്ട് അസംബന്ധങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടായിരുന്നു പറയുന്നത് അപ്പൊ ഈ വിധേയയുടെ വിധേയാനവാദം എന്ന് പറയുന്നതാണ് അദ്വൈതത്തിന്റെ മർമ്മം അല്ലാതെ മനസ്സിലാക്കാൻ വഴിയില്ല അപ്പോൾ ഭാഷ്യത്തിലില്ലാത്ത ആശയങ്ങൾ എങ്ങനെ വ്യാഖ്യാനങ്ങളിൽ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് വ്യക്തി അങ്ങനെ കടന്നു വരാമോ എന്തുകൊണ്ടോ ഒന്നുകൂടെ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു വാക്യം രസോപനും ഒരു വാക്യം രസോപനും ഭാഷ ഒരിടത്തുണ്ട് സച്ചിദാനന്ദം ആനന്ദ സച്ചിദാനന്ദം എന്ന് പറയുന്ന വാക്ക് ഏ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ഒരു വാക്ക് ഭാഷയത്തിൽ ഒരിടത്തുമില്ല മനസ്സിലായി ആനന്ദം എന്താണ് ആനന്ദം എന്താണ് വേറെ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു വാക്ക് ഭാഷയത്തിൽ പ്രകടനമില്ല പക്ഷെ വിവേക ചൂടാമണിയിലുണ്ട് നിരവധി പ്രകടന ഗ്രന്ഥങ്ങൾ അത് വരുന്നുണ്ട് ഭാഷകാരങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല സച്ചിദാനന്ദം സത്തിനെ കുറിച്ച് പറയുന്നു ചിത്തനെ കുറിച്ച് പറയുന്നു ആനന്ദത്തെ കുറിച്ച് പറയുന്നു അതൊന്നും ഇല്ലെന്ന് തന്നെ പറയുന്നു സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു വാക്ക് പ്രസ്ഥാനത്തിലെ ഭാഷത്തിൽ ഭാഷകാരം പ്രയോഗിച്ചത് ഒരിടത്തും അത് മറ്റൊരു വിഷയം ഞാൻ പറയുന്ന വിഷയമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് മിക്കവാറും എപ്പോഴും സ്വാമി പറയുന്നത് ഞാൻ പറഞ്ഞത് അനുഭവിക്കുകയാണുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ് പറയുന്ന കാര്യം മനസ്സിലാക്കാം എന്ന കാര്യം ഏകാഗ്രതയോടുകൂടി മനസ്സിലാക്കുക സച്ചിദാനന്ദം എന്ന് പറയുന്ന വാക്ക് അവിടെയില്ല എന്നാൽ ബാക്കിയുള്ളയിടത്തും ഉണ്ട് അതുപോലെ തന്നെ നിർവികൽപ്പ സമാധി അവിടെ ഇല്ല ഒരിടത്തും ഇല്ല പക്ഷെ എത്രയോ പ്രകടന ഗ്രന്ഥങ്ങളുണ്ട് നിർവികൽപ്പ സമാധി അവരുടെ ഭാഷത്തിലില്ലാത്ത പലതും ഇക്കാലത്ത് വ്യാഖ്യാതാക്കൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിനൊക്കെ വിരുദ്ധമായി എന്താണ് ഇവിടെ പറയുന്ന വാക്യാർത്ഥജ്ഞാനം മാത്രമാണ് മോക്ഷസാധനം എന്ന് പറയുന്നതിന് അപ്പുറം പോകും കാര്യങ്ങൾ യോഗം അവിടുത്തെ സമ്പ്രജ്ഞാത സമ്പ്രജ്ഞാത സമാധി ലാവൈകിങ്ങനെ സഞ്ചരി അപ്പൊ അത് ശങ്കരാദ്വൈതമല്ലാതെ അതാണ് എന്റെ പ്രശ്നം അപ്പോ ഇത് വ്യക്തമായ വാക്യങ്ങൾ തന്നെ നമുക്ക് ഉദ്ധരിക്കും ഭാഷയ്ക്ക് നിരവധിയുണ്ട് ഈ കാര്യം പറയുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ആചാര്യം പറയുന്നത് ഞങ്ങൾ ആ പാർട്ടികളല്ല ഞങ്ങൾ ഈ അവിധേയജ്ഞാനവാദികളല്ല ഞങ്ങൾ പറയുന്നത് എന്താണ് ഉപാസനം അതാണ് ഭക്തി നിരന്തരമായി ശ്രീമൻ നാരായണനെ മരണം വരെ ഉപാസിക്കും ഇതിന് വിശദമായി ചർച്ച അതാണ് ഇവിടെ പറയുന്നത് സ്വവിഷയം മോക്ഷാർത്ഥ ഉപാസനാവാഖ്യാന അനന്യപരത ഈ മോക്ഷാർത്ഥ ഉപാസനാവാക്യങ്ങൾ അനന്യപരമാണ് എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന അനന്യഭക്തിയാണ് അനന്യഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഭക്തി ശിരോമണിയനാണ് എന്താണ് അനന്യഭക്തി ഏ ആ നാരായണൻ അല്ലാതെ വേറെ ഒരു ദേവനും ഭക്തി പാടില്ല അന്യഭക്തി പാടില്ല വാസുദേവനൻ മാത്രമേ ഭക്തി പാടുള്ളൂ എന്നുവെച്ചാൽ ആരും പാടില്ല ശിവനെ പാടില്ല ശിവന്റെ ഭാര്യയിൽ പാടില്ല രണ്ട് മക്കളുണ്ട് അവരിൽ പാടില്ല ഇവിടെ എന്നും ഭക്തി പാടില്ല ഒരൊറ്റയാണ് അതാണ് അന്യന്യ ഭക്തി പിന്നെ അനന്യപരത എന്ന് പറയുന്നതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട് അത് അദ്വൈതത്തിന്റെ ശങ്കരാചാര്യ പ്രധാനമായ ഉപാസന എന്ന് പറയുന്നത് കാര്യബ്രഹ്മ അതംഗീകരിക്കും അവിടെ ഉപാസന ഉണ്ടാകാം സമാധി ഉണ്ടാകാം എല്ലാ ഏർപ്പാടുകളും ഉണ്ടാകാം ഇവിടെ കാര്യങ്ങൾ ഹിരണ്യകർമ്മ ഉപാസന പക്ഷെ പരബ്രഹ്മ എന്ന് പറയുന്ന എന്താണ് ഉപാസ്യമല്ല മറിച്ച് എന്താണത് ഏ അതിജ്ഞേയമാണ് അതറിയേണ്ടത് അല്ല ഉപാസിക്കേണ്ടത് ഭക്തിയിൽ നിന്ന് ധ്യാനിക്കേണ്ടത് അല്ല ഇതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാന അദ്ദേഹത്തെ യോഗത്തെയോ എന്തിനെങ്കിലുമൊക്കെ കൊണ്ട് ഘടിപ്പിക്കണമെങ്കിൽ ഇവിടെ യോജിപ്പിക്കാം കാര്യബ്രഹ്മ ഉപാസനയിലെല്ലാം അപ്പൊ ഉപാസന എന്ന് പറയുന്ന അന്യപരം എന്നാണ് അദ്വൈതികൾ പറയുന്നത് അത് ഉപാസനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റ് ദേവതകളെ കുറിച്ചാവാം അല്ലെങ്കിൽ കാര്യബ്രഹ്മത്തെ കുറിച്ചാവാം പരബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും ഉപാസ്യം അല്ല അല്ല എന്താണ് അസമയം ഇഷ്ടാദ്വീതി പറയുന്നത് എന്താണോ ഉപാസന എന്ന് പറയുന്നത് അനന്യപരമാണ് എന്നുവെച്ച കാര്യബ്രഹ്മപരം അല്ല എല്ലാരെ സംബന്ധിച്ചാണ് ശ്രീമൻ നാരായണൻ നാരായണനാണ് ഉപാസ്യം വേറെ ആരും ഉപാസ്യനല്ല അതാണ് ഇവിടെ പറയുന്നത് മോക്ഷാർത്ഥ ഉപാസന വാക്യാണ് അനന്യപരതയോ മോക്ഷാർത്ഥമായ ഉപാസനാവാക്യം അനന്യപരമാണ് ഭോക്ത ഭോഗ്യം പ്രേരിതാരം ചമത്വ ഭോക്താവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകാം ഒരാൾക്ക് ഭോക്താവിന്റെ സാക്ഷാത്കാരം വരെ ഉണ്ടാകാം അത് ആണ് ഇവിടെ പറയുന്നത് എന്താണ് ചിത് വിശിഷ്ട ഈശ്വരോപാസന ഭോഗ്യത്തിന്റെ ജ്ഞാനവും ആകാം അതാണ് അചിത് വിശിഷ്ട നാരായണ ഉപാസന പിന്നെ ശുദ്ധമായ നാരായണ ഉപാസന അതാണ് ഭോക്ത ഭോഗ്യം പ്രേതി പ്രേതികാരം മൂന്ന് തരത്തിലുള്ള ഉപാസനകൾ നിഷ്ഠാദ്വൈതയോട് പറയുന്നു അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ പരമാത്മാ ഉപാസന എന്ന് പറയുന്നത് അന്യപരമല്ല ഇവിടെ ജ്ഞാനം കർമ്മം ഭക്തി മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ജ്ഞാനകർമ്മ അനുഗ്രഹീതം ഭക്തിയോഗം ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ആ ഭോക്താവിന്റെ ജ്ഞാനമാണ് കർമ്മം എന്ന് പറയുന്നത് നിഷ്കാമ കർമാനുഷ്ഠാനമാണ് ഇത് രണ്ട് സഹകാരിയാണ് ഇതിന് അല്ല അധികമായി പറയുന്നത് ജ്ഞാനം അല്ല ഇത് രണ്ടും തമ്മിൽ ഭാഷകാരം പറയുന്നത് പോലെ എന്താണോ പർവ്വതപത് അകമ്പ്യഹ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പർവ്വതം പോലെ അകമ്പ്യമാണ് ചലിപ്പിക്കാൻ പറ്റാത്ത ദൃഢമായ വ്യത്യാസം ഒരു കാരണവശാലും നിഷ്ഠാദ്വൈതത്തെയും അദ്വൈതത്തെയും സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല അത്രയും എന്താണ് വ്യത്യാസം രണ്ട് രണ്ട് വഴിയാണ് പറയുന്നത് എല്ലാ വഴികളും ഒരിടത്താണ് എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണ് അത് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് സ്പിരിച്വൽ പൊളിറ്റിക്സ് അങ്ങനെ എത്തിച്ചേർക്കുന്നു ശങ്കരാചാര്യ പറയുന്ന എന്താണ് വാക്യാർത്ഥ ജ്ഞാനം വേറെയാണ് രാമാനുജൻ പറയുന്ന പരമധാമം വേറെയാണ് രണ്ടുപേരും ഒരിടത്തല്ല എത്തിച്ചേരുന്ന രണ്ടുപേരും ഒന്നിനെ കുറിച്ചല്ല പറയുന്നത് മറ്റേ കാര്യം പറയാം ആൾക്കാരെ സന്തോഷിപ്പിക്കാനും സൂചിപ്പിക്കാനും ഒക്കെ പറയാം ഏ മനസ്സിന്റെ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത് കഞ്ചാവ് അടിക്കുന്നതൊക്കെ മനഃശാന്തിക്ക് വേണ്ടി ഇതൊക്കെ ശരിയാണോ എന്നുള്ളതാണ് അതൊക്കെ വേണം മനഃശാന്തി മനഃശാന്തിക്ക് ഒരുപാട് പറയുന്നു അവർ പറയുന്നു അതൊക്കെയാണ് ഏ അതാണ് ഞാൻ പോളിറ്റിക്സ് എന്ന് പറയുന്നത് കടുംപിടുത്തം മനസ്സിലായി നിങ്ങൾ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അത് തന്നെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും അവറ്റ കാരണം വേറൊന്നും വേണ്ട നിങ്ങളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാശി പിടിക്കുന്ന ആർക്കും മനസ്സമാധാനമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല മനസ്സമാധാനം എന്ന് മനസ്സിലായി നിരുസാഹചര്യത്തിൽ മനസ്സമാനം അതിനെ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കില്ല ഇതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമായിട്ട് എടുത്താൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കുക രാജാവിന്റെ അഭിപ്രായമാണ് രാജാവിന്റെ അഭിപ്രായമാണ് എല്ലാവർക്കും സ്വ സിദ്ധാന്ത സ്ഥാപന വ്യഗ്രത അതാണ് മുഴച്ചത് അവനവന്റെ സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു വ്യക്തിരത എല്ലാവരും സാക്ഷാത് പരമപുരുഷ ആരാധന വിഷയം അതാണ് സാക്ഷാത് പരമപുരുഷ ആരാധന അതാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും അവരവർ പറയുന്ന ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രമാണം ഇഷ്ടം പോലെ കണ്ടെത്തും എന്ന് പറയുന്നത് അഥർവശിര പ്രദർദന വിദ്യാവിഷത്രേന്ദ്രാതി സ്വസ്യ മുമക്ഷുപാസ്യത്വചനേ അഭ്യുദ്ര ഇന്ദ്രാദ്യന്തര്യാമിയുക്ത പരമാത്മയോ ഉപാസ്യത്തെ ശാസ്ത്രദൃഷ്ട്യാ ഉപദേശോ വാമമേ വാമദേവ ഇത് നമ്മൾ അദ്വൈതപരമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഇവിടുത്തെ അംശം മാത്രം പറയാം അപ്പോ പ്രദർദനൻ പൗരുഷേന പൗരുഷം കൊണ്ട് തന്റെ സാമർഥ്യം കൊണ്ട് നേരെ ഇന്ദ്രന്റെ സ്ഥല സ്ഥാനത്തെത്തി അപ്പൊ ഇന്ദ്രൻ ചോദിച്ചു നിനക്ക് എന്താണ് വരം എന്നിൽ നിന്ന് വേണ്ടത് അപ്പം പറഞ്ഞു ഹിതതമമായ മനുഷ്യന് ഹിതതമമായ എന്തെങ്കിലും തരുന്ന ഞാൻ പ്രത്യേകിച്ചും ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ എന്താ പറഞ്ഞത് പ്രാണോസ്മി പ്രജ്ഞ മാം ഉപാസ്മ നീ എന്നെ ഉപാസിക്കാം പ്രദർശനാധികരണം ബ്രഹ്മസൂത്രത്തിൽ കുറിച്ച് വിശദമായ ചർച്ച ചെയ്യുന്നുണ്ട് അവസാനം ഭാഷകാരൻ അവിടെ അടുത്ത സൂത്രശാസ്ത്ര ദൃഷ്ടിയ ഉദ്ദേശമാകുന്നു അവിടെ പറയും എന്താണ് അവിടെ സർവാത്മഭാവമാണ് പറയുന്നത് നിർഗുണം ബ്രഹ്മമാണ് അവസാനം ഭാഷകാരെല്ലായിട്ടും അവിടെയാണല്ലോ ഉണ്ടെത്തിക്കുന്നത് ഇവിടെ രാമാനുചാര്യം പറയുന്നത് എന്താണ് അവിടെ ഇന്ദ്രൻ മാമുപാസം എന്നെ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മ ഉപാസനയാണ് ജീവാത്മധ്യാനം അതൊക്കെ സമ്മതമായ കാര്യങ്ങളാണ് ഇതിന്റെ സാക്ഷാത്കാരം വരെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഗീതയിൽ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് എന്താ പറയുന്നത് എന്നൊക്കെ പറയുന്നു ദേഹി നിത്യം അവധ്യോയം ഇതൊക്കെ പറയുന്നത് ജീവാത്മാവിനെ കുറിച്ചാണ് ദേഹി തന്നെ പറയുന്നത് പക്ഷെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് അഹമാത്മാ ഉദാകേശ സർവഭൂതാശയസ്ഥിത എന്ന് പറയുമ്പോൾ സർവാന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ചാണ് ആണ് ഭോക്ത ഭോഗ്യം പ്രേതി എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടുമുണ്ട് ശബ്ദിയിലുണ്ട് ഗീതയിലുണ്ട് എല്ലായിടത്തും അപ്പൊ ജീവാത്മാ ഉപാസന എന്ന് പറഞ്ഞാൽ ശരി പക്ഷെ അവിടെ നിർത്താൻ പറ്റില്ല എന്തുകൊണ്ടാണ് വാമദേവ ഋഷി പറഞ്ഞു അഹം മനുരഭവം സൂര്യസ്ഥ ഞാനാണ് മനുവായിരുന്നു ഞാനാണ് സൂര്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന വാമദേവ ഋഷി എങ്ങനെയാണ് മനുവാകാൻ കഴിയും സൂര്യനാകാൻ കഴിയും അപ്പോ അവിടെ പറയുന്നത് സർവ അന്തര്യാമിയായ ശ്രീമൻ നാരായണനെ കുറിച്ചാണ് പറയുന്നത് ആ ശ്രീമൻ നാരായണ ഉപാസനയെ കുറിച്ചാണ് അവിടെ പറയുന്നത് ഇതാണ് ആ രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് സൂത്രകാരിയായിരിക്കും പ്രതിഭാഗം അപ്പൊ ഈ കാര്യം എന്താണ് ശ്രീമന് നാരായണ ഉപാസന സർവാന്തര്യാമിയായിരിക്കുന്ന ആ ഉപാസനയെ കുറിച്ചാണ് അവിടെ വാമദേവൻ പറഞ്ഞത് ഇതാണ് സിദ്ധാന്തം ഉപാസിക്കേണ്ട ആരാണ് സർവ അന്തര്യാമിയായിരിക്കുന്ന എന്താണ് ശ്രീമന്നാരായണൻ ഗീതിയിൽ പറയുന്ന സർവ അന്തര്യാമി ആ സർവാന്തരീയമാണ് ശങ്കരാചാര്യ എന്താക്കി മാറ്റിയത് അദ്വൈതമായി സർവാന്തരീയാമി എന്ന് അദ്വൈതമാകത്തില്ല കാരണം സർവാന്തരീയാമി എന്ന് പറയുന്നത് ഇഷ്ടാദ്വൈതയ്ക്ക് സംബന്ധമായ കാര്യമാണ് ഇഷ്ടാദ്വൈതത്തിൽ വളരെ ഭംഗിയായി യോജിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് സർവാന്തരീയാമിത്വം അതുകൊണ്ട് അദ്വൈതം വരത്തില്ല അതാണ് ഇവിടെ പറയുന്നത് ഏതേന വേദാന്തോദിത സ്വമഹാത്മവാദിനോ ഭഗവത സ്വഗുണാവിഷ ക്രിയാദോഷോ നാത്ര ഭൂതാർത്ഥ ശംസിന സൂചിതം അതായത് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വവിഷയം ജ്ഞാനകർമാനുഗ്രഹീതം ഭക്തിയോഗം ഈ സ്വവിഷയം സ്വവിഷയമായ ഭക്തി യോഗം എന്ന് പറയുന്നത് അദ്വൈതത്തിന് യോജിപ്പിക്കാൻ വേണ്ടി തലകുത്തി മറിയേണ്ടി വരും നേരെ യോജിപ്പിക്കാൻ പറ്റില്ല ഗീതയിൽ പറയുന്നു സ്വവിഷയം എന്തുകൊണ്ട് അവിടെ ഭഗവാൻ നേരത്തെ പറയുകയാണ് എന്താണ് മാമനസ്മര നീ എന്നെ സ്മരിക്കുക ഭക്തിയാമാം അഭിജാനാ ഭക്തി മാം എന്നെ എന്നാണ് പറയുന്നത് മദ്ഭക്ത എന്നിൽ ഭക്തിയുള്ളവൻ സജമേ പ്രിയ അവൻ എനിക്ക് പ്രിയനാണ് മദ്ഭക്തേഷ ഇവിടെ എന്താ മദ്ഭക്ത ഞാൻ ഞാൻ ഞാൻ ഇവിടെ ഈ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു വ്യക്തിയായിരിക്കണം ഒരു വ്യക്തിക്ക് ഇങ്ങനെ നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് നീ എന്റെ ഭക്തനാകുക എന്റെ ഭക്തനാകുക എന്നെ ഭജിക്കുക വചസ്വ മാം അല്ലേ എന്നെ ഭജിക്കുക എന്നെ ഭജിക്കുക എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഈശ്വരൻ വ്യക്തിയാണ് അവിടുത്തെ ഈശ്വരൻ അതുകൂടെ പറയുന്നതാണ് വ്യാഖ്യാനം പറയും അടുത്ത് ഇവിടെ തന്നെ ജഗത് ഉപകരണി മർത്യ ജഗത്തിന്റെ ഉപകാരത്തിന് വേണ്ടി മനുഷ്യനായവനാണ് അവിടെയുള്ളത് അതാണ് ജഗത് ഉപകൃതി മർത്യാന്ന് രാമാനുജാചാര്യൻ പറയുന്നത് ഒരു വ്യക്തി അവിടെ സ്പഷ്ടമായി നിർദ്ദേശിക്കണം അവിടെ നിങ്ങൾ എങ്ങനെയാണ് അദ്വൈതത്തെ കൊണ്ടുവരുന്നത് എങ്ങനെ പറയാൻ പറ്റും ഒരാള് ഞാൻ എന്ന് സ്പഷ്ടമായി പറയുമ്പോൾ അത് ഒരു വ്യക്തിയാണ് അതൊരു അവതാര പുരുഷനാണ് എന്ന് അംഗീകരിച്ചേ പറ്റും വിശ്വസിച്ചേ പറ്റും എന്നാണ് ഗീതയിൽ തന്നെ അതിന്റെ തള്ളിക്കളയാൻ കഴിയും ഗീതയിൽ നിങ്ങൾക്ക് ഒരിക്കലും അഭ്യോഗം കൊണ്ടുവരാൻ പറ്റത്തില്ല ഇതാണ് രാമാനുചാര്യർ പറയുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണ് സുഗുണ ക്രിയാദോഷോ നാത്ര ഭൂതാർത്ഥ സംശയം പക്ഷെ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ എന്നെ ഭജിക്കുക എന്നെ ഭജിക്കുക ഞാൻ വിമൂഢാനാണവശ്യന്തി എന്നെ മൂഢന്മാരൊന്നും അറിയുന്നില്ല അവിടെ എല്ലാം എല്ലാം ഒരഹം മമ ഇത് വരുന്നുണ്ട് അപ്പോ ഇതൊരു ആത്മപ്രശംസയാണ് ഇതൊക്കെ സാറിന് അർത്ഥന്മാരായ മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് ഇതിലും ദേശികൻ സമാനം പറയുന്നത് ദണ്ഡിയിലൊക്കെ അറിയാതെ സത്യമെന്നാണ് അതിന് സമാനം പറയുന്നു ദണ്ഡി എന്ന് കേട്ടിട്ടുണ്ടോ ഏ എന്താ പ്രത്യേകത നിങ്ങളുടെ നാട്ടുകാരനാണ് പല്ലവന്മാരുടെ രാജസദസ്സിൽ കാഞ്ചീപുരത്തിൽ ജീവിച്ചിരുന്ന ആളെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഇതൊന്നും കൃത്യമായ ചരിത്രമാണ് കഥകളാണ് അതാണ് ജനനി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഏഴ് എട്ട് നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്നു എന്നാണ് കരുതുന്നത് കാരണം ഇപ്പോൾ ദേശീയനെ പോലെയുള്ളവരെല്ലാം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പ് ഒരു ആറാം നൂറ്റാണ്ടിൽ ആയിരിക്കണം എന്ന് കൃത്യമല്ല അതാണ് ഭാമഹൻ കാവ്യാലങ്കാരം രചിച്ച ഭാമഹൻ കാവ്യാലങ്കാരം രചിച്ച ഭാമകന്റെ ചില ആശയങ്ങളെ ഇദ്ദേഹം നിഷേധിക്കും ഒരു ഗാനം പറഞ്ഞാൽ ഗദ്യ സാഹിത്യത്തിൽ വരുന്നു എന്നാണ് കഥ കഥ പറയുമ്പോൾ ഭാമകൻ പറയുന്നത് കഥ നായകൻ നായകേനേവ വാച്യാന്യ ദണ്ടി പറയുന്നത് വാഖ്യായികയിൽ നായകൻ തന്നെ തന്റെ കുറിച്ച് പറയുന്നു കാരണം മഹാത്മ്യം ഉണ്ടെങ്കിൽ പക്ഷെ കഥയിലാണെങ്കിൽ നായകനും പറയാം വേറൊരാളും പറയാം അപ്പൊ ഈ നായകൻ തന്നെ തന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവികത്തനം എന്ന് പറയുന്നത് ദോഷം വരുമെന്നാണ് ഭാമകന്റെ ഒരാൾ തന്റെ കുറിച്ച് പറയുക പറയുന്ന അതിലെന്താ ദോഷം ഒരാളിപ്പോ ഒളിമ്പിക്സിൽ മത്സരിച്ചു സ്വർണ്ണ മെഡൽ കിട്ടി നാളെ അയാൾ അയാളുടെ ആത്മകഥ എഴുതുമ്പോൾ എന്ത് പറയേണ്ടി വരും ഞാൻ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ മത്സരിച്ച് എനിക്ക് സ്വർണ്ണം ഉടനെ കിട്ടി തന്നെ പറയേണ്ടി വരും അല്ലെന്താ ദോഷം അപ്പൊ നായകൻ തന്നെ കുറിച്ച് പറയുന്നത് അത് പറയുന്നത് എന്താണ് ഭൂതാർത്ഥ ശംസനം ഭൂതാർത്ഥം യഥാർത്ഥം പരമാർത്ഥത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ ആത്മപ്രശംസ പറയുന്ന ദോഷം എന്നുവെച്ചാൽ നമ്മൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ജീവിതത്തിലുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മഹത്തായ കാര്യങ്ങൾ എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് ആ സന്ദർഭം അനുസരിച്ച് പറയണമെങ്കിൽ അതിനൊരിക്കലും ആത്മപ്രശംസയില്ല ഇതാണ് സിദ്ധാന്തം ആരുടെ സിദ്ധാന്തം ദണ്ഡിയുടെ സിദ്ധാന്തം അതുകൊണ്ട് അതിനെ എടുത്തുകൂടെ പറയുന്നത് ഭഗവാൻ ഇവിടെ പലയിടത്തും ഈ പറയുന്നു അഹം മാം ഇതൊക്കെ ഒരു ആത്മപ്രശംസയല്ലേ നായകനാണ് ഭഗവാൻ സ്വയം തന്നെ പുകഴ്ത്തി പറയുകയാണ് അഹമാത്മാ ഭൂതാവേശ പറയുമ്പോൾ ഇതിൽ കടന്നുപോയെന്ന് നമുക്ക് ഞാൻ സർവഭൂതാശേഷിക്കുന്നവനെന്നത് ഒരു വ്യക്തി നിന്നുകൊണ്ട് പറയുകയാണ് അവിടെ രണ്ട് വ്യക്തികളാണ് കൃഷ്ണനും അർജുനനും ഒരു വ്യക്തിയാണ് അതൊക്കെ പറയുന്നത് ആത്മപ്രശംസ അല്ലേ ഇത്രയും കടന്നു പറയാമോ എന്ന് വരാം അപ്പം പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ ഭഗവാൻ എന്ന് പറയുന്ന അവതാരമാണ് അപ്പോൾ താൻ അവതാരമാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ് എങ്ങനെ സ്വയം വേറെ ആരും പറയാനും വേറെ ആരും വേണമെങ്കിൽ പറയാം അതാണ് നായകേന അന്യേനമാണ് മറ്റാർക്കും വേണമെങ്കിൽ പറയാം ഋഷിമാർ പറയുന്നുണ്ട് ദേവന്മാർ പറയുന്നുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ നായകന് സ്വയം തന്നെ തന്റെ മഹാത്മ്യത്തെ അത് സത്യമാണ് സന്ദർഭ ഉചിതമാണ് വെളിപ്പെടുത്താൻ കാര്യമാണ് അതുകൊണ്ട് കൃഷ്ണൻ ഇതെല്ലാം പറയും അപ്പോ അതെന്തുകൊണ്ടാണ് സ്വയം ബോധ്യമുള്ളത് അപ്പൊ ഞാൻ പറയണം ഞാൻ അവതാരമാണ് എന്നൊക്കെ ഞാൻ പറയുന്നു വലിയ എന്റെ വിവരം കേട്ടുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ചു നിർത്തി എന്നോട് ചോദിക്കുകയാണ് താൻ അവതാരമാണോ എന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറയും ഏ ഞാൻ അവതാരമൊന്നും എന്നെനിക്ക് പറയേണ്ടി വരുന്ന സന്ദർഭമൊന്നും ഉണ്ടാവും ജീവിതത്തിൽ ഞാൻ അവതാരം പിന്നെന്താ ആൾക്കാർ അങ്ങനെ പറയുന്നത് ഞാൻ അവതാരമേ അല്ല എന്നൊരു ദയനീയതയിൽ ഞാൻ പെട്ടുപോകും ഭഗവാൻ അങ്ങനെ ഒരു ദയനീയതയിൽ ഒരിക്കലും പെടുത്തില്ല എന്തുകൊണ്ട് പ്രശ്നം സത്യം പറയുകയാണ് തനിക്ക് സ്വയം ബോധ്യമുള്ള കാര്യം പറയുകയാണ് അപ്പോൾ അത് മാറ്റി പറയേണ്ട ആവശ്യം വരത്തില്ല അതിന് ലജ്ജ ഉണ്ടാകത്തില്ല അങ്ങനെ പറയുന്ന ലജ്ജയാണ് ഞാൻ എന്താണ് വെറുതെ പൊങ്കച്ചെന്ന് പറഞ്ഞാണ് അതുകൊണ്ട് എനിക്ക് പിന്നെ എല്ലായിടത്തും അത് പറയാൻ പറ്റില്ല എന്നെക്കാളും വലിയ വില്ലന്മാർ അവതാരങ്ങളെല്ലാം വന്നിട്ട് താൻ അവതാരമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അല്ലേ എന്ന് പറയേണ്ട ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോകും പക്ഷെ ഞാൻ സത്യം പറയുന്നവനാണെങ്കിൽ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറയുന്ന അവതാരമാണ് അങ്ങനെ പറയത്തില്ല പക്ഷെ ഇവിടെ എന്താണ് പറയുന്നു ജഗത് ഭൂകൃതി മർത്തിഹ ജഗത്തിന്റെ ഉപകാരത്തിന് വേണ്ടി സ്വയം മനുഷ്യ രൂപം ധരിച്ച ആളാണെന്ന് സ്വയം ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചു പറയണം അർജുനന്റെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും ഞാൻ എന്താണ് സർവഭൂതാശേഷിതനാണ് സംഭവാമി യുഗേ യുഗേന്ന് തന്നെ കുറിച്ച് തന്നെ പറയാണ് ഞാൻ എല്ലാ യോഗങ്ങളിലും ഇങ്ങനെ അവതരിക്കുന്നു എന്ന് സ്പഷ്ടമായി പറയുന്നു അപ്പൊ നായകൻ അങ്ങനെ പറയുന്നതിൽ ആത്മപ്രശംസയാകുമോ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ആരെങ്കിലും പിടിച്ചെടുത്ത് ചോദിക്കണം ഈ അവതാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്റെ മനസ്സിൽ വരുന്നത് എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മപ്രശംസയായി അതുകൊണ്ട് വേണ്ട തൽക്കാലം ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും ഞാൻ അങ്ങനെ അല്ലാന്ന് എനിക്ക് പറയുന്നു പക്ഷെ ഭൂതാത്മവാദിയാണ് ഭഗവാൻ സത്യം പറയുന്നതാണ് അതുകൊണ്ടെന്താണ് സ്വയം തന്നെ പറയാം ഞാൻ അവതാരമാണ് അതാണ് സ്വവിഷയം എന്ന് പറഞ്ഞതാണ് കുറിച്ച് വ്യാഖ്യാനിക്കുന്നതാണ് ഈ ഭക്തിയുടെ വിഷയം താൻ തന്നെയാണെന്ന് പറയാണ് ഭക്തിയ മാം അഭിജാനാദി എന്നാണ് പറയുന്നത് മത് ഭക്തർ സമയം പ്രിയ എന്നൻ ഭക്തിയുള്ളവൻ യഥാ മാം പ്രബന്ധത്തിൽ എത്ര നൂറുകണക്കിന് ഉദാഹരണമുണ്ട് അവിടെയൊക്കെ വളരെ സ്പഷ്ടമായി പരസ്യമായി രഹസ്യമായിട്ടല്ല തന്റെ ശിഷ്യനെ വിളിച്ചെടുത്തി അടുത്ത് ശിഷ്യനോട് പറയുക ഞാൻ അവതാരമാണ് അങ്ങനെയല്ല പരസ്യമായി പറയുകയാണ് എന്നെ തന്നെ പ്രാപിക്കുന്നു ഞാൻ അവതാരമാണ് അതിനെന്താ പറയുന്നത് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ ഒരു വാക്കായിരിക്കും ഭൂതാർത്ഥ വാക്കെന്നേ പറയാം സത്യത്തെ വെളിപ്പെടുത്തും അതെങ്ങനെ ആത്മപ്രശംസയാവും ഒരാൾ സത്യം പറയുന്നു അപ്പോ ഇപ്പോ ഒരാൾ തന്റെ ആത്മകഥ എഴുതുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ എഴുതുന്നത് സത്യമാണെങ്കിൽ അതൊരിക്കലും ആത്മപ്രശംസയല്ല കള്ളമാണെങ്കിൽ ആത്മപ്രശംസ ഇല്ലാത്ത കാര്യങ്ങൾ എന്താണ് തള്ളിവിടുകയാണെങ്കിൽ തള്ളിമറിച്ചാൽ അതിനെ നമ്മളെന്ന് പറയുന്നത് ആത്മപ്രശംസ അതുകൊണ്ട് ഉള്ള കാര്യം പറയുമ്പോൾ ആത്മപ്രശംസ എന്ന് കരുതി സങ്കോചം വിചാരിക്കേണ്ട കാര്യമില്ല അതാണ് ഇവിടെ പറയുന്നത് എന്ന് വിചാരിച്ചാൽ എല്ലാവരും പറയുന്നതൊക്കെ എന്താണ് അത് ഇതുപോലെ ആകത്തില്ല ഞാൻ ഊരി പിടിച്ച വാളുകൾക്ക് നടവിലൂടെ നടന്നിട്ടുണ്ടെന്നൊക്കെ ചിലർ പറയും അത് കേൾക്കുമ്പോൾ അതൊക്കെ എന്താണ് കേട്ടവർക്കറിയാം അതൊക്കെ വെറുതെ ആത്മപ്രശംസയാണ് അങ്ങനെ ഇല്ലാന്ന് കൂടെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെറുതെ പറയും അങ്ങനെ വരാൻ പാടില്ല ഇന്ന് കേൾക്കുന്ന പല ക്ലെയിമുകളും ആത്മപ്രശംസ അതുപോലെയൊന്നുമല്ല ഭഗവാൻ പറയും അപ്പോൾ അത് ദേശീയ അതിനെ ഉറപ്പിക്കുകയാണ് എന്താണ് സുഗുണ ആവിഷ്കരിയാ ദോഷം സുഗുണത്തെ ആവിഷ്കരിക്കുക എന്ന് പറയുന്ന ആ ദോഷം നാത്ര ഭൂതാർത്ഥശംസന ഭൂതാർത്ഥത്തെ പരമാർത്ഥത്തെ പറയുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദോഷമില്ല അതുകൊണ്ട് നിന്റെ ഭക്തി എവിടെ വേണം സ്വവിശേഷം എന്നിൽ വേണമെന്നാണ് ഭഗവാന്റെ ഡിമാൻഡാണ് എന്നിൽ തന്നെ വേണം വേണമെങ്കിൽ ഭക്തി അതാണ് ഈ ഭക്തി എന്ന് പറയുന്നത് ഇതാണ് ഭക്തി എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറയും അതൊരിക്കലും മാറ്റി പറയാത്ത കാര്യമാണ് അങ്ങനെയല്ല എന്ന് പറയേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല എന്നാണ് അതാണ് ഉചിതം അപ്പോ ഇത് ഇവിടെ ഗീതയിൽ ഭഗവാൻ പറയുന്നല്ല വേദാന്ത ഉപനിഷത്തുകളിൽ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഇന്ദ്രന്റെയും പ്രദർശനന്റെയും കഥയെല്ലാം വാമദേവന്റെ കാര്യങ്ങൾ ഇവിടെ എല്ലാം പറയുന്നത് എന്താണ് ഈ പറയുന്ന നാരായണന്റെ ഉപാസനാരൂപത്തിലുള്ള ഭക്തിയാണ് ആ ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനമാണ് അത് ജ്ഞാനമാണ് ഭക്തി രൂപത്തിലുള്ള ജ്ഞാനം എന്ന് പറയാം ഉപാസനാരൂപത്തിലുള്ള ഭക്തി എന്ന് പറയാം അതിന് സഹായകമായി വരുന്ന എന്താണ് ജ്ഞാനകർമ്മ അനുഗ്രഹീതം ആ എന്താണ് യുവാത്മ ജ്ഞാനവും ക്ഷേത്രജ്ഞനെ കുറിച്ചുള്ള ജ്ഞാനം അതും ഗീതയിൽ അതിന്റെ ഗീതയിൽ വളരെ വിപുലമായി ചർച്ച ചെയ്യുന്നതാണ് ഇത് നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല അതും നിഷ്കാമകർമ്മയാണ് രണ്ടും കൊണ്ടാണെന്ന് വരുന്നത് ഭക്തിയോഗം അങ്ങനെയുള്ള ഒരു ഭക്തിയോഗത്തെയാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ അവതരിപ്പിച്ചത് Thank you.